സംബോധ്യരായ എൻ്റെ പ്രിയ കുടുംബാംഗങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീത വിനീത പ്രണാമം പടാനപ്പള്ളിയും തൃത്തല്ലൂർ പ്രദേശങ്ങളിലെയും നൂറുകണക്കിന് പ്രവർത്തകര് കഴിഞ്ഞ രണ്ട് മാസങ്ങളിലായി അക്ഷീണം പ്രയത്നിച്ച് ശാസ്ത്ര രണ്ടായിരത്തി ആറ് എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഏഴാം വാർഷിക സമ്മേളനം അതിൻ്റെ ഒന്നാം ഭാഗം ഇന്ന് ആഹ്ലാദജനകമാം വിധം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ അവസാന ഭാഗത്തിലേക്ക് എത്തുകയാണ് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിലപ്പുറത്തുള്ള ഒരു കൃതജ്ഞത കൃതാർത്ഥത സംതൃപ്തി തുടങ്ങിയ വികാരങ്ങളാണ് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നത് എല്ലാവരും ഭഗവത്ഗീതയിലെ കൃഷ്ണൻ പറഞ്ഞതുപോലെ നിമിത്ത മാത്രം ഭവസ്വപ്യ സാക്ഷി നമ്മളെല്ലാം ജഗതീശ്വരന്റെ കയ്യിൽ ഒരു ഉപകരണം മാത്രമാണ് എന്ന അൻപത്തൊന്നര നൂറ്റാണ്ടുകൾക്ക് മുൻപ് വിവരിച്ച ആ വരിയെ അന്വർത്ഥമാക്കിക്കൊണ്ടാണ് ഈ കർമ്മമണ്ഡലത്തില് നമ്മൾ എല്ലാവരും പ്രവർത്തിച്ചത് അതിലൊരു വ്യക്തിയും പ്രധാനപ്പെട്ട വ്യക്തിയോ അപ്രധാനപ്പെട്ട വ്യക്തിയോ ആയിരുന്നില്ല ഇപ്പോഴുമല്ല എല്ലാവരും നിഷ്കളങ്കമായ നിർമ്മലമായ ത്യാഗോജ്വലമായ നിസ്വാർത്ഥമായ നിറഞ്ഞ മനസ്സോടുകൂടി ഒരു ക്രെഡിറ്റും ഒരു ഫലവും പ്രതീക്ഷിക്കാതെ അനവധി ദിവസങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ആത്മസംതൃപ്തി അവരുടെ എല്ലാം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു അവരിൽ മൂന്ന് പേര് പറഞ്ഞു സർ ഞങ്ങൾ പ്രതീക്ഷിച്ചതിന് കൂടുതൽ ആൾക്കാർ വന്നു സർ അത് നിങ്ങളുടെ എല്ലാവരുടെയും നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ടാണ് സാധാരണ സംഘാടകര് പറയാനുള്ളത് പാടാനപ്പള്ളിയിൽ രണ്ട് ദിവസം മുമ്പ് ഒരു കൊല നടന്നു ഇവിടെ ബന്ധായിരുന്നു ഇത്രയും ദിവസം മുഴുവനും പ്രശ്നമാണ് സർ ഇത്രയെങ്കിലും വന്നല്ലോ ആൾക്കാര് എന്നുള്ളതിൽ സംതൃപ്തി ഉണ്ടെന്ന് പറയുന്നതിന് പകരം ഇവിടെ കൊല നടന്ന ദിവസവും ബന്ദ് നടന്ന ദിവസവും ഹർത്താൽ നടന്ന ദിവസവും മുഴുവനും ഞങ്ങൾ ഓരോ വീടുകളിലും കയറി ഇറങ്ങി അവരെ നേരിട്ട് കണ്ട് ക്ഷണിക്കാൻ ഉപയോഗിച്ചു അത് ബലവത്തായി എന്നുള്ളതാണ് ഏത് നെഗറ്റീവിനെയും പോസിറ്റീവാക്കാൻ സാധിക്കുന്ന ഭാരതീയ സംസ്കൃതിയുടെ പ്രകടനാത്മകമായ ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് ഇവിടെയുള്ള പ്രവർത്തകർ കാണിച്ചത് നെഗറ്റീവിനെ പോസിറ്റീവാക്കി മാറ്റാം ഇവിടെ സംഭവിച്ചതിനെ എല്ലാത്തിനെയും നന്മയിലേക്ക് വഴിതിരിച്ചു വിടാനുള്ള അവരുടെ കർമ്മോന്മുഖമായ ചെയ്തികൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കുന്നു അതുപോലെ നിങ്ങളോടും എൻ്റെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കിടക്കാണ് ഭാരതീയ പൈതൃകം ചിരപുരാതനമാണ് നിത്യനൂതനമാണ് അതുകൊണ്ട് തന്നെ അത് സനാതനമാണ് സനാതനം എന്ന പദത്തിന്റെ അർത്ഥം ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ നൽകിയിട്ടുണ്ട് അച്ഛേദ്യോയം അതാഖ്യോയം അക്ലേദ്യോ ശോഷ്യ ഏവച നിത്യം സർവഗതസ്ഥാണു അചലോയം സനാതന ആയുധം കൊണ്ട് മുറിക്കാൻ സാധ്യമല്ലാത്തത് അഗ്നി കൊണ്ട് കത്തിച്ച് നശിപ്പിക്കാൻ സാധ്യമല്ലാത്തത് ജലം കൊണ്ടോ വായു കൊണ്ടോ നശിപ്പിക്കാൻ സാധ്യമല്ലാത്തത് നിത്യമായിട്ടുള്ളത് സർവ്വതിലുമുള്ളത് അചഞ്ചലമായിട്ടുള്ളത് മാറ്റാൻ സാധ്യമല്ലാത്തതേതോ അതാണ് സനാതനം ആ സനാതനമായൊരു ചിന്താധാര നമ്മുടെ രാഷ്ട്രത്തിൽ നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഭാരതം മരിക്കാത്തത് നാൽപ്പത്തി ഒൻപത് സംസ്കാരങ്ങൾ ഭൂമുഖത്തുണ്ടായിട്ട് എട്ട് മണ്ണടിഞ്ഞു ഭാരതം മാത്രം മരിച്ചില്ല അതിന് കാരണം ഭാരതീയ ആത്മീയതയുടെ പ്രത്യേകത ഭാരതീയ ഭൗതിക സന്ദേശത്തിന്റെ പ്രത്യേകത ഭാരതീയ ശാസ്ത്ര സന്ദേശത്തിന്റെ പ്രത്യേകത മൂന്ന് വാക്കുകൾ ആത്മീയം ഭൗതികം ശാസ്ത്രം ഈ മൂന്ന് ഭാരതത്തില് പണ്ടുണ്ടായിരുന്നത് ഇപ്പോഴുള്ളത് ഇനി ഉണ്ടാകാൻ പോകുന്നത് the past of Indian spirituality the present of Indian spirituality and the future of Indian spirituality ഇത് മൂന്ന് നിങ്ങൾ പഠിച്ചാൽ ഭാരതത്തിൻ്റെ ആത്മീയത പഠിക്കാൻ ഒരു വിഷമവും ഇല്ല നിങ്ങൾക്ക് ആരാധ്യനായ ഗിരീഷ് ജി പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പഠിക്കാവുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഭാരതീയ ഭൗതികത നമ്മുടെ സാമൂഹികമായ സിസ്റ്റം സമ്പത്തിന്റെ സിസ്റ്റം അതുപോലെ ഭൗതിക നേട്ടങ്ങൾ the past of India the present of India and the future of India ഒന്ന് നോക്കാം നമ്മുടെ ശാസ്ത്രം science and technology past of India present of India and future of India ഇത് മൂന്നും എത്രത്തോളം നിങ്ങൾക്ക് ശേഖരിക്കാൻ സാധിക്കുമോ അത്രയും ഒന്ന് ശേഖരിച്ചു നോക്കുക അസാധാരണമായ ഒരു ആത്മാഭിമാനം നിങ്ങളിൽ തുളുമ്പി വരാതിരിക്കില്ല ഇന്ന് ലോകത്തിൽ എവിടെയായാലും ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രാഷ്ട്രങ്ങളിലുള്ള ഭാരതീയര് ഇന്ന് ഭാരതീയരാണെന്ന് പറയുന്നതിൽ ആത്മാഭിമാനം കൊള്ളുന്നു കാരണം എന്താണ് India is a different country something great existed in India എന്തോ അസാധാരണമായത് ഭാരതത്തിൽ നിലനിന്നിരുന്നു we were ignorant about it നമ്മളത് ഇഗ്നോറന്റ് ആയിരുന്നു now we started knowing that India is coming up our past knowledge is being utilized for the model management and everything. ഇതെല്ലാവരും മനസ്സിലാക്കാൻ തുടങ്ങി ഇപ്പൊ നമ്മളുടെ ഭാരതത്തിലെ ആത്മീയത ഭൗതികത ശാസ്ത്ര സാങ്കേതികത ഇത് മൂന്നും പഠിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ആത്മാഭിമാനം രണ്ട് ലോക ജനതയുടെ അംഗീകാരം മൂന്ന് ഇന്നത്തെ ജീവിതത്തെ സമൃദ്ധവും സമ്പുഷ്ടവുമാക്കാനുള്ള അവസരം മൂന്ന് കാര്യം ഒന്ന് ആത്മീയത ഭൗതികത ശാസ്ത്രം അതിന്റെ മൂന്ന് കാര്യം പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ അതിന്റെ മൂന്ന് കാര്യം അതെന്തിനു വേണ്ടി പഠിക്കുന്നു ആത്മാഭിമാനം നിങ്ങൾക്ക് തോന്നണം you are a great inheritor of a great nation ലോകത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് സചേതനമായ ഒരു പതിനായിരം വർഷത്തെ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രത്തിന്റെ പൈതൃകത്തിന്റെ അവകാശികളാണ് നിങ്ങൾ ആ വരി ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് കുറഞ്ഞത് ഒരു പതിനായിരം വർഷത്തെ പാരമ്പര്യം ഇന്ന് ലഭ്യമായ വാസ്തുവിദ്യ മറ്റൊരർത്ഥത്തില് ആർക്കിയോളജിക്കൽ പുരാവസ്തുവിദ്യ വസ്തുവല്ല പുരാവസ്തു വിദ്യയുടെ അടിസ്ഥാനത്തില് ഭാരതീയ സംസ്കൃതിയുടെ ഏറ്റവും ഉദാത്തമായ തെളിവ് ലഭിച്ചിരിക്കുന്നത് ബി സി എണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് പ്ലസ് ഓർ മൈനസ് എഴുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് റൗണ്ട് ഫിഗറിൽ പറഞ്ഞാൽ ബി സി എണ്ണായിരത്തി മുന്നൂറ് പ്ലസ് ബി സിയിൽ എഴുതി രണ്ടായിരം ഒരു പതിനായിരത്തിലധികം വർഷത്തെ പാരമ്പര്യമുള്ള കാലി ബംഗാൾ ഭഗവാൻപുര മെഹർഗർ ചിഞ്ചുദാരോ ഹാരപ്പ അതുപോലെ തന്നെ the lost city of Cambay ഇങ്ങനെ ആയിരത്തി മുന്നൂറ് സൈറ്റുകളിൽ നിന്ന് ആർക്കിയോളജിക്കൽ സൈറ്റുകളിൽ നിന്ന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു പതിനായിരം വർഷത്തെ പാരമ്പര്യമുള്ള പതിനായിരം ഡിവൈഡഡ് ബൈ ഇരുപത് പതിനായിരം ഡിവൈഡഡ് ബൈ ഇരുപത് അഞ്ഞൂറ് തലമുറകൾ പഴക്കമുള്ള ഒരു രാഷ്ട്രത്തിന്റെ പൈതൃകത്തിന്റെ അവകാശികളാണ് നിങ്ങൾ നമ്മൾ എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ബുഷ് മുതൽക്ക് ലോകത്തിലെ സർവജനതയും ഇന്ന് സീന് വെച്ച് മുദ്ര വെച്ച് നമുക്ക് സർട്ടിഫിക്കറ്റ് തരുമ്പോൾ അതിന് ആത്മാഭിമാനം കൊള്ളാൻ നമുക്ക് യോഗമില്ല എങ്കിൽ പിന്നെ എങ്ങനെ പറയാൻ സാധിക്കും ഐ ആം അൻ ഇന്ത്യൻ സിറ്റിസൺ എങ്ങനെയാണ് നമുക്ക് പറയാൻ സാധിക്കുക ലോക ജനത സർട്ടിഫിക്കറ്റ് തരുന്നു you are great your heritage is great that is what we want to take for our merits എന്നവർ പറയുമ്പോൾ ഏയ് വി ആർ യൂസ്ലെസ് എന്ന് നമ്മൾ തന്നെ പറയുക how can the world tolerate it അസാധാരണമായ ഭാരതീയ ആത്മീയത ഒരു പത്ത് പോയിന്റ് ഞാൻ പറയാം ഓർമ്മിക്കാൻ സാധിക്കുമെങ്കിൽ ഓർമ്മിക്കാം ഈ രാഷ്ട്രത്തിന്റെ ആത്മീയതയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു എന്താ പ്രത്യേകത ആകാശത്തിരുന്ന് താഴത്തേക്ക് നോക്കി മേഘത്തിന്റെ മുകളിൽ നിന്ന് വിരൽ ചൂണ്ടിക്കൊണ്ട് ഭരിക്കുന്ന ഒരു ഈശ്വരൻ അല്ല നമുക്ക് ഉണ്ടായിരുന്നത് നമ്മളുടെ ഈശ്വരൻ നമ്മളിൽ തന്നെ അധിവസിക്കുന്നു അഹം ബ്രഹ്മാസ്മി ഞാൻ ഈശ്വര ചൈതന്യത്തിന്റെ ഭാഗം തത് ബ്രഹ്മാത്വമസി നീയും ഈശ്വര ചൈതന്യത്തിന്റെ ഭാഗം അയം ആത്മാ ബ്രഹ്മ പ്രപഞ്ച ചൈതന്യം പരമാത്മ ചൈതന്യം നിറഞ്ഞിരിക്കുന്നു അതിന്റെ അകത്ത് നിന്നെടുത്ത ഒരംശം എന്നിലുമുണ്ട് നിങ്ങളിലുമുണ്ട് പതിനാറ് ലക്ഷം തരത്തിലുള്ള ജന്തുക്കളിലുണ്ട് നാല് ലക്ഷം തരത്തിലുള്ള സസ്യങ്ങളിലുണ്ട് എൺപതിനായിരം തരത്തിലുള്ള വൃക്ഷങ്ങളിലുണ്ട് പത്ത് ലക്ഷം തരത്തിലുള്ള സൂക്ഷ്മ ജീവികളിലുണ്ട് ഭാരതത്തിലെ ഈശ്വര സങ്കല്പം അൾട്രാ മോഡേൺ ബയോകെമിസ്ട്രിയായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് നാല് മഹാവാക്യങ്ങള് നിങ്ങൾ മറക്കരുത് ആ നാല് മഹാവാക്യങ്ങൾ ഒന്ന് അഹം ബ്രഹ്മാസ്മി രണ്ട് തത്വമസി മൂന്ന് അയം ആത്മാ ബ്രഹ്മ നാല് പ്രജ്ഞാനം ബ്രഹ്മ ഒരു വരി കൂടി ഞാൻ ഇപ്പൊ നിങ്ങളോട് ചേർത്ത് പറയാണ് അണോരണിയാൻ മഹതോ മഹീയാൻ ആത്മാഗുഹായാം നിഹിതോസ്യ ജന്തോ അണുക്കളിൽ വെച്ച് ഏറ്റവും ചെറിയ അണുവില് ദാറ്റ് ഈസ് പരമാണുവില അണോരണിയാൽ അണുവിൽ വെച്ച് ഏറ്റവും ചെറിയ പരമാണുവില പരമാണുവിനെ കുറിച്ച് ഭാരതീയർ ഡെഫനിഷൻ നൽകി അപകർഷ പര്യന്തം ദ്രവ്യം പരമാണുരേവം inferior most particle of a matter is known as an atom. Inferior most particle of a matter is known as an atom. പരമാണു ഇതി പ്രോക്ത ജ്ഞാനീനാം ദൃഷ്ടിഗോചര what you are telling as Paramanu, that cannot be seen by an ordinary man. പരമാണു എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് ദൃഷ്ടിഗോചരമല്ല അത് ശാസ്ത്രജ്ഞന്മാർക്ക് മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്നു അതായത് പരമാണു ഇതി പ്രോക്ത പരമാണു എന്ന് പറയുന്നതെന്തോ അത് ജ്ഞാനീന അറിവുള്ളവന് മാത്രം ദൃഷ്ടിഗോചര മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ് അപ്പൊ പരമാണുവിനകത്ത് ഈശ്വരനെ കണ്ട ലോകത്തിലെ ഒരേ ഒരു സംസ്കാരം അത് ഭാരതത്തിന്റെ സംസ്കാരം അതുകൊണ്ടാണ് മൻഹാട്ടൺ എക്സ്പെരിമെന്റിന് ആദ്യത്തെ ആറ്റം ബോംബ് പൊട്ടിച്ച അതിഗംഭീരമായ പ്രകാശവും ശബ്ദവും പുറത്തു വന്നപ്പോ ആറ്റം ബോംബ് പൊട്ടിച്ച റോബർട്ട് ഓപ്പൺ ഹീമർ എന്ന ശാസ്ത്രജ്ഞൻ ആ ആറ്റം ബോംബിന്റെ ശബ്ദവും പ്രകാശവും കണ്ട് കേട്ട് പറഞ്ഞത് ദിനി സൂര്യ സഹസ്രസ്യ ഭവേ ഭാസസ്തസ്യ മഹാത്മന ഇന്ത്യക്കാരായ സ്ഥിതിക്ക് നിങ്ങൾ ഭഗവത്ഗീത വായിച്ചിരിക്കാൻ സാധ്യതയില്ല ഇനി സൂര്യ സഹസ്രസ്യ ഭവേ യുഗപതുത്തിത ആയിരക്കണക്കിന് സൂര്യന്മാർ ഉദിച്ചു ഉയർന്ന ഒരു പുതിയ യുഗം സൃഷ്ടിച്ചതുപോലെ ആ ആറ്റം ബോംബിന്റെ എക്സ്പ്ലോഷൻ ഞാൻ കാണുന്നു എന്ന് അർജുനൻ ശ്രീകൃഷ്ണനെ നോക്കി പറഞ്ഞതുപോലെ നമ്മളുടെ വിശ്വരൂപ ദർശന യോഗാധ്യായത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ ആറ്റത്തിന്റെ എക്സ്പ്ലോഷനെ കുറിച്ച് ആധുനിക ശാസ്ത്രജ്ഞനെ കൊണ്ട് അത് പറയിപ്പിച്ചത് ഭാരതീയ ആത്മീയത അത്യന്താധുനിക ലോകത്തിൽ വിലസുന്ന ആ രീതി കണ്ടിട്ടാണ് ഇന്ന് ഏത് ഒരു സർജനും ഏതൊരു സർജനും ഹാർട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഈശ്വരനെ പ്രാർത്ഥിച്ചിട്ടേ അവര് കത്രിക കയ്യിൽ എടുക്കുള്ളൂ എന്താ കാരണം ഈ ഹൃദയം അമ്മാനമാടാൻ സാധിക്കുമെന്ന് കാർഡിയാക് സർജന് ഒരു പത്ത് വർഷം മുമ്പ് വരെ അറിയാമായിരുന്നു ഇപ്പൊ അവർക്ക് മനസ്സിലായി തുടങ്ങി ഈ ഹാർട്ട് ഞാൻ വിചാരിച്ചാൽ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒന്നല്ല അതിനപ്പുറത്തുള്ള ഒന്ന് ഈശ്വര ഞാൻ ഈ ഹൃദയത്തിൽ കൈവെക്കുമ്പോൾ എന്റെ കത്രിക തെറ്റരുതേ എന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നിയെങ്കിലും അതിന് കാരണം ആകാശത്തിലുള്ള ദൈവത്തോടുള്ള ഭയമല്ല ഈ ഹൃദയം പ്രവർത്തിപ്പിക്കുന്നത് ഒരു ഈശ്വര ചൈതന്യമാണെന്ന ബോധം അതാണ് ഭാരതീയന്റെ ഈശ്വര ചൈതന്യം ഹൃദ്ദേശേ അർജുന തിഷ്ടതി ഇതാണ് ഭഗവത്ഗീത പറയുന്നത് ഈശ്വരൻ എവിടെയാണ് കൃഷ്ണ ഇരിക്കുന്നത് എന്ന് അർജുനൻ ഒരു സംശയം മനസ്സിനകത്ത് ഉദിച്ചു അവിടെ വെച്ച് തന്നെ കൃഷ്ണൻ പറഞ്ഞു ഹേ അർജുന എല്ലാവരുടെയും ഹൃദയത്തിലാണ് ഈശ്വര ചൈതന്യം ഇരിക്കുന്നത് ആ ഹൃദയം തൊടുമ്പോഴാണ് അമ്പിയ സർജന്റെ കൈ വിറയ്ക്കുന്നത് ആ തലച്ചോറ് തൊടുമ്പോഴാണ് അവരുടെ കൈ കയ്യ് വിറയ്ക്കുന്നത് കാരണം എനിക്ക് പരിമിതിയുണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി അതായത് എം ബി ബി എസ് കഴിഞ്ഞ ഡോക്ടർക്ക് ഏത് രോഗത്തിനും ഗുളിക എഴുതി കൊടുക്കാൻ ഒരു വിഷമോ ഇല്ല എം ബി ബി എസ് കഴിഞ്ഞ് എം ഡി എത്തുമ്പോൾ അവര് പറയും ഡോക്ടർമാര് പറയും മൂന്ന് ദിവസത്തേക്കുള്ള ഗുളിക എഴുതി തന്നിട്ടുണ്ട് മാറിയില്ലെങ്കിൽ നാലാം ദിവസം വരാൻ പറയും എന്താ കാരണം ഇത് കഴിച്ചാൽ മാറുന്ന ഒരു ഉറപ്പില്ല എം ഡി എത്തിയപ്പോ എം ബി ബി എസും എം ഡിയും കഴിഞ്ഞ് എഫ് ആർ സി എസോ എം ആർ സി പിയോ കഴിയുമ്പോൾ ഡോക്ടർമാർ പറയും മൂന്ന് ദിവസത്തേക്കുള്ള ഗുളിക എഴുതി തന്നിട്ടുണ്ട് അമ്പലത്തിലും പള്ളിയിലും പോകാറുണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കുകയും കൂടി ചെയ്താലേ ഇത് മാറുള്ളൂ ഞാൻ മാത്രം വിചാരിച്ചാൽ മാറില്ല കാരണം മുകളിലേക്ക് മുകളിലേക്ക് പോകുമ്പോൾ മനുഷ്യന്റെ പരിമിതിയെ കുറിച്ച് അറിയാൻ ലോകത്തിന് ഇന്ന് സാധിക്കുന്നത് ഭാരതത്തിന്റെ ഉപനിഷത്തുക്കളും ഭാരതത്തിന്റെ ഭഗവത്ഗീതയും പഠിച്ചത് മാത്രം അടിവരയിട്ട് പറയുന്നു അതുകൊണ്ട് മാത്രമാണ് ഈ മാറ്റം ഉണ്ടായത് അതുകൊണ്ടാണ് നമ്മുടെ ഉപനിഷത്തുക്കൾ ഇത്രയും അധികം ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത് നമ്മുടെ ഭഗവത്ഗീത കഴിഞ്ഞ മാസം ഒക്ടോബർ എൻഡില് മുപ്പതാം തീയതി ഒക്ടോബർ മുപ്പതിന് അമേരിക്കയിൽ പബ്ലിഷ് ചെയ്ത ബിസിനസ് വീക്കില് നാല് പേജ് ഭഗവത്ഗീതയാണ് ബിസിനസ് വീക്കില് ഭാഗ്യവശാൽ ആ സമയത്ത് ഞാൻ അമേരിക്കയിൽ തന്നെ ഉണ്ടായിരുന്നു അതിന്റെ ഒരു കോപ്പി എനിക്ക് തന്നിട്ടാണ് ആ പ്രദേശത്ത് അത് റിലീസ് ചെയ്തത് അമേരിക്കക്കാരാണ് കേട്ടോ ഇന്ത്യക്കാരല്ല ഇന്ത്യക്കാരാണെങ്കിൽ ഒന്നും ചെയ്യില്ല ഏതായാലും അത്രയും ബിസിനസ് വീക്ക് എന്ന് പറയുന്ന അമേരിക്കൻ പബ്ലിക്കേഷൻ ഭഗവത്ഗീത നാല് പേജ് പബ്ലിഷ് ചെയ്യാം കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ മുമ്പിലത്തെ ആഴ്ചയിൽ മാതൃഭൂമി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഗീതാഞ്ജലി എന്ന പേരിൽ അവിടെ നിന്ന് കണ്ടിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഏതായാലും നമ്മളുടെ ഭഗവത്ഗീത ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ കോളേജുകളില് കെല്ലോക്സ് കോളേജില് ഡാർട്ട്മൗത്ത് കോളേജുകളില് അവിടെ എല്ലാം ഇന്ത്യൻ മാനേജ്മെന്റ് ഭഗവത്ഗീത എന്നുള്ളത് ആത്മീയതയുടെ അടിസ്ഥാനത്തിലുള്ള മാനേജ്മെന്റ് ആയി മാറുന്നു ഒന്നാം നൂറ്റാണ്ടിലല്ല രണ്ടായിരത്തി ആറാം ആണ്ടില് ഞാൻ എടുത്തു പറയുന്നു രണ്ടായിരത്തി ആറാം ആണ്ടില് അവർ ഭഗവത്ഗീത has gone deep into the business management aspect ഒന്നുകൂടി ഇടയ്ക്ക് കയറി പറയാം നമ്മുടെ ഭഗവത്ഗീത ആത്യഗംഭീരമായിട്ടുള്ള ഒരു ഗ്രന്ഥം പാശ്ചാത്യ നാടുകളില് മിനിഞ്ഞാന്തത്തെ മാതൃഭൂമി പേപ്പർ വായിച്ചപ്പോ അതിനേക്കാളും അത്ഭുതം എനിക്ക് തോന്നി അതേ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ നൂറ് കുട്ടികൾക്ക് സ്റ്റുഡൻസിന് ലാലു പ്രസാദ് യാദവ് ക്ലാസ് എടുക്കാൻ പോവാണ് ഈ ബാച്ച് നൂറ് കുട്ടികൾ അടുത്ത ബാച്ച് മുപ്പത്തേഴ് കുട്ടികൾ മാത്രമല്ല അദ്ദേഹത്തിന്റെ ഡിസംബർ മാസത്തെ പ്രോഗ്രാമിന് ജപ്പാനിലെ നാല് കമ്പനികൾക്ക് ആംസ്റ്റർഡാമിലെ മൂന്ന് കമ്പനികൾക്ക് ഡെൻമാർക്കിലെ മൂന്ന് കമ്പനികൾക്ക് ഇംഗ്ലണ്ടിലെ കമ്പനികൾക്ക് ക്ലാസ് ഉണ്ട് ലാലു പ്രസാദ് യാദവിന്റെ ക്ലാസ് എന്ന് പറയുമ്പോ ആത്മാഭിമാനം തോന്നാതിരിക്കാൻ കാരണം എന്താ ഹരണമുണ്ടോ ഇല്ല എന്താ കാരണം ശ്രീകൃഷ്ണനും യാദവനാണ് ലാലു പ്രസാദ് യാദവും യാദവനാണ് രണ്ടും യാദവനായതുകൊണ്ടായിരിക്കും അല്ലേ ഏതായാലും ഒരു കാര്യം ഞാൻ പണ്ടൊക്കെ തമാശന് പറയാറുണ്ട് ഇനി ഞാനത് പറയില്ല എന്താ ഡൽഹിയില് ഡൽഹി അയൺ ലാലു പ്രസാദ് യാദവ് അടുത്ത് താമസിച്ചിട്ടും തുരുമ്പ് പിടിച്ചിട്ടില്ല എന്ന് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് ഇനി ഞാനത് പറയില്ല കാരണം ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്ക് രാവിലെ എട്ട് മണി മുതൽക്ക് വൈകുന്നേരം നാല് മണി വരെ ലാലു പ്രസാദ് യാദവിന്റെ അമ്മ പറഞ്ഞ രണ്ട് വാക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ക്ലാസ് എടുക്കുന്നത് രണ്ട് വാക്കല്ല രണ്ട് വരിയുടെ അടിസ്ഥാനത്തിൽ എന്താ ലാലു പ്രസാദ് യാദവിന്റെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ അറിയോ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ അദ്ദേഹം നാൽപ്പത് ദിവസം മുമ്പ് പറഞ്ഞു ഏത് മെരുങ്ങാത്ത കാളയെ മെരുക്കുമ്പോഴും കൊമ്പ് പിടിച്ചു വേണം മരിക്കാൻ എന്ന് ലാലു പ്രസാദ് യാദവിന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് അത്രയും അതിന്റെ അടിസ്ഥാനത്തിലാണ് റെയിൽവേയെ കൊമ്പ് പിടിച്ചു മരിക്കിയത് രണ്ടാമത്തേത് പശുവിന്റെ അകിട്ടില് പാല് ബാക്കി വെച്ചാൽ പശുവിന് രോഗം ഉണ്ടാവും എന്ന് ലാലു പ്രസാദ് യാദവിന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഇതാണ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ അതായത് തീവണ്ടിക്കകത്ത് അത് ഗുഡ്സ് വണ്ടിയാണെങ്കിലും പാസഞ്ചർ വണ്ടിയാണെങ്കിലും ഒരു സ്പേസ് പോലും ബാക്കി വെച്ചേക്കരുത് സ്പേസ് ബാക്കി വെച്ചാൽ ട്രെയിനിന് രോഗം ഉണ്ടാവും സ്പേസ് ബാക്കി വെച്ചാൽ റെയിൽവേക്ക് രോഗം ഉണ്ടാവും ഈ രണ്ട് വരിയുടെ അടിസ്ഥാനത്തിലാണ് എട്ട് മണിക്കൂർ ക്ലാസ് അദ്ദേഹം ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ നൂറ് കുട്ടികൾക്ക് അടുത്ത ആഴ്ചയും മുപ്പത്തിയേഴ് കുട്ടികൾക്ക് രണ്ടാഴ്ചയ്ക്ക് ശേഷം എടുക്കാൻ പോകുന്നത് ഇവിടെ പ്രസക്തമായ ഒരു വരിയുണ്ട് വലിയൊരു വരി ഭാരതീയ ആത്മീയ വീക്ഷണം പ്രായോഗിക തലത്തില് വലിയ വിദ്യാഭ്യാസമില്ലാത്ത അമ്മ മകന് ചെറുപ്പത്തിൽ നൽകിയത് ഇന്ന് ലോകോത്തര യൂണിവേഴ്സിറ്റികൾക്ക് പഠിക്കാൻ പാകത്തിന് ഒരു വ്യക്തിയെ ഉയർത്തിയെങ്കില് ഭാരതീയ ആത്മീയത തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമുള്ളതല്ല ആപ്ലിക്കേഷന്റെ അടിസ്ഥാനത്തിലുള്ളതാണ് അതുകൊണ്ട് അത് വിജയിച്ചത് അതല്ലെങ്കിൽ അത് വിജയിക്കില്ല അത്ഭുതകരമായ ഭാരതീയ ആത്മീയത എല്ലാ തലത്തിലും നോക്കാം ഏത് തലത്തിൽ വേണമെങ്കിൽ നോക്കാം മാതാ അമൃതാനന്ദമയി ഈ അടുത്ത കാലത്ത് സ്പെയിനിൽ പോയി യൂറോപ്പിലെ ഹയസ്റ്റ് ആയിട്ടുള്ള ഓഡിയൻസ് ഹയസ്റ്റ് നമ്പർ ഓഫ് ഓഡിയൻസിനെ മീറ്റ് ചെയ്തത് പതിനഞ്ച് ദിവസം മുമ്പാണ് മാതാ അമൃതാനന്ദമയി എനിക്ക് അത്ഭുതം തോന്നി സ്പെയിനില് സ്പെയിനില് യൂറോപ്പിൽ ഇന്ന് വരെ അവർ പോയതില് ഏറ്റവും അധികം നമ്പർ ഓഡിയൻസ് എവിടെ ഉണ്ടായിരുന്നോ അതിന്റെ മൂന്നിരട്ടി ഓഡിയൻസ് ഉണ്ടായി അത്രേ വെറുതെ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം എന്തുകൊണ്ടായി ഇത്രയും ജനങ്ങൾ ഈ മാതാ ഈ പ്രഭാഷണം കേൾക്കാൻ വരുന്നത് ഭാരതീയ ആത്മീയത പ്രാവർത്തികമായ തലത്തില് രണ്ടായിരത്തി ആറാം ആണ്ടില് ലോക ജനതയുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അത് സ്വീകരിക്കാൻ ലോക ജനതയ്ക്ക് മതത്തിനും പ്രായത്തിനും ഭാഷയ്ക്കും രാജ്യത്തിനും ലിംഗ വ്യത്യാസത്തിനും അതീതമായിട്ട് ലോക ജനത രണ്ട് കയ്യും നീട്ടി സ്വീകരിക്കുന്ന ഒരു കാഴ്ച സ്പെയിൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ കാണാൻ സാധിച്ചു അപ്ലൈഡ് സ്പിരിച്വാലിറ്റി ഓഫ് ഇന്ത്യ ആഗസ്റ്റ് മാസം അവസാനം പുട്ടവർത്തിയിൽ പോകാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി അവിടെ അതിരുദ്ര യാഗം നടക്കായിരുന്നു സ്വാമി സത്യസായി ബാബ മൂലയ്ക്ക് ചെയ്യാതെ മാറിയിരിക്കുന്നുണ്ട് ഓരോ ദിവസവും വൈകുന്നേരം സ്വാമിയുടെ പതിനഞ്ച് മിനിറ്റ് സന്ദേശം കേൾക്കാൻ അവിടെ കൂടുന്ന വ്യക്തികളുടെ എണ്ണം അറുപതിനായിരം മുതൽക്ക് ഒരു ലക്ഷം വരെയാണ് ഓഡിയൻസ് ആ ഓഡിറ്റോറിയത്തിനകത്തും പുറത്തുമുള്ളവര് അതിനകത്ത് ഏതെല്ലാം രാജ്യക്കാരുണ്ട് ഏതെല്ലാം ഭാഷക്കാരൻ ഏതെല്ലാം പ്രായക്കാരുണ്ട് ഏതെല്ലാം തരത്തില് ഡ്രസ് ഇട്ടവരുണ്ട് വേഷഭൂഷാദികൾ അണിഞ്ഞവരുണ്ട് ഒരാളും അവിടെ ഒരു തരത്തിലും പരസ്പരം അറിയാത്തവരല്ല ഒരു സി ഐ ഡി അതിനകത്തില്ല ഒരു പോലീസുകാരൻ ഒരു വോളന്റിയറും ഈ ഗ്രൂപ്പിനെ നിയന്ത്രിക്കാനില്ല അപ്പുറത്തും അവിടെ എവിടെയെല്ലാം വോളന്റിയേഴ്സിട്ട് ഈ ഗ്രൂപ്പിനെ നിയന്ത്രിക്കാനില്ല പത്തും നൂറും ഇരുന്നൂറും കുട്ടികൾ കോളേജ് സ്റ്റുഡൻസ് ജർമ്മനിയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ജപ്പാനിൽ നിന്നും വന്ന് അവരവിടെ വേദം വായിക്കും വേദം കാണാപ്പാടം പറയുന്ന ഒരു കാഴ്ച കാണാനും ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടി വിദേശത്ത് നിന്ന് വന്നവർ വേദം പറയുക ഈ സത്യസായി ബാബയെ കാണാൻ ദിവസങ്ങളോളം കാത്തിരുന്ന് കുറ്റവർത്തിയിലേക്ക് വരിക എന്നിട്ട് അദ്ദേഹം സ്വാമി പറയുന്ന രണ്ടോ മൂന്നോ അല്ലെങ്കിൽ പത്തോ വരികൾ കേൾക്കാനായിട്ടിരിക്കുക എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കണ്ടെത്താം സായിബാബയെയോ അല്ലെങ്കിൽ അമൃതാനന്ദമയ്യയോ ആൾ ദൈവങ്ങൾ എന്ന് പറഞ്ഞ് കളിയാക്കുന്നവര് നമ്മുടെ കൂട്ടത്തിൽ ധാരാളം ഉണ്ട് അത് ഇനിയും അവർ തുടർന്നുകൊണ്ട് തന്നെ നിൽക്കുക നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല കണ്ടിന്യൂ ടു ഡു പക്ഷെ ഇതെല്ലാം സംഭവിച്ചിട്ടും എന്തുകൊണ്ട് ഇത്രയും അധികം വ്യക്തികള് പുട്ടവർത്തിയിലേക്ക് വന്നു തൊഴുകൈയോടെ നിൽക്കുന്നു മര്യാദയ്ക്ക് ഭക്ഷണം പോലും അവിടെ കിട്ടാൻ സൗകര്യം കുറവാണ് കിടക്കാൻ കൊതുവരെ ഒന്നുമില്ല അങ്ങനെയുള്ള സ്ഥലത്ത് സത്യസായി ബാബയെ കാണാൻ രണ്ടായിരത്തി ആറാം ആണ്ടില് സൂപ്പർ കമ്പ്യൂട്ടർ യുഗത്തില് എന്തുകൊണ്ട് ഇത്രയും ജനത വരുന്നു എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിൽ Indian spirituality is getting accepted world over beyond the level of any other demarking point അതാണ് അതിന്റെ അർത്ഥം അതുപോലെ തന്നെ ബ്രിട്ടീഷ് പാർലമെന്റിനകത്ത് പാർലമെന്റേറിയൻസ് അല്ലാതെ ഇന്ന് വരെ ഒരാൾ പ്രഭാഷണം നടത്തിയിട്ടില്ല ബ്രിട്ടീഷ് പാർലമെന്റിനകത്ത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ഇന്ന് വരെ പാർലമെന്റിന്റെ അകത്ത് പാർലമെന്റേറിയൻസിന് ലെക്ചർ നൽകാൻ മറ്റ് രാജ്യങ്ങളിലെ പാർലമെന്റേറിയൻസ് അല്ലാതെ അനുവാദം നൽകിയിട്ടില്ല ഒരാൾക്ക് അതല്ലാതെ നൽകിയിട്ടുണ്ട് ശ്രീ ശ്രീ രവിശങ്കറിന് മാത്രം ബ്രിട്ടീഷ് പാർലമെന്റിനകത്ത് ഒരു ദിവസം അമിതാഭ് ബച്ചൻ പ്രഭാഷണം നടത്താൻ കൊടുത്തു അതേ പാർലമെന്റിനകത്ത് അമിതാഭ് ബച്ചൻ പ്രഭാഷണം നടത്തിയപ്പോ ടോണി ബ്ലെയർ ഇത്തിരി കിടക്കായിരുന്നു അദ്ദേഹം പറഞ്ഞു ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള ബന്ധം അമിതാഭ് ബച്ചന് പാർലമെന്റില് പ്രഭാഷണം നടത്താൻ അവസരം കൊടുക്കുന്നതോടുകൂടി പൂർവാധികം വളരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ സിനിമാ നടൻ അവിടെ പാർലമെന്റിനകത്ത് ഇവിടുത്തെ പാർലമെന്റ് അംഗങ്ങൾ സിനിമാ നടന്മാരെ പോലെ ഏതായാലും അവിടേക്ക് എത്താൻ സാധിച്ചു അടുത്ത ദിവസം നെക്സ്റ്റ് ഡേ ശ്രീ ശ്രീ രവിശങ്കറിന്റെ ക്ലാസ് ആയിരുന്നു ഇത്ര പത്തോ പതിനഞ്ചോ മിനിറ്റേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ അത് ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് പോയി നമ്മൾ ചിലപ്പോ തമാശന് പറയാറുണ്ട് ഇംഗ്ലീഷുകാരന്റെ സമയനിഷ്ഠയാ പാലിക്കുന്നത് അവിടെ പതിനഞ്ച് മിനിറ്റ് വെച്ചത് ഒന്നര മണിക്കൂർ പോയി ഒന്നര മണിക്കൂർ ആ പ്രഭാഷണം കേൾക്കണമെന്ന് ഇംഗ്ലണ്ടിലെ പാർലമെന്റേറിയൻസിന് തോന്നിയെങ്കിലും അൻപത് വർഷം പ്രായമായ ഈ ഗുരുജി എന്ന സ്നേഹത്തോടു കൂടി വിളിക്കുന്ന നമ്മളുടെ ഗുരുജിയെ ആ പാർലമെന്റിനകത്ത് പ്രവേശിപ്പിച്ച് പ്രഭാഷണം നടത്തുന്നത് കേൾക്കണമെന്ന് ഇംഗ്ലണ്ടിലെ പാർലമെന്റേറിയൻസിന് തോന്നിയെങ്കിൽ അതിന്റെ പുറകിൽ എന്താണ് കാരണം മൂന്ന് പേരുടെ മൂന്ന് അവതാരങ്ങൾ എന്നാ ഞങ്ങൾ പറയാം അവതാരത്രയങ്ങൾ അവരുടെ കർമ്മം the basic spirituality and applied spirituality എന്താ അവർ പറയുന്നത് ലോകാസമസ്ത ബാക്കിയുള്ളത് നിങ്ങൾക്ക് അറിയാൻ ഞാൻ തെറ്റിദ്ധരിക്കുകയാണ് നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഹൈന്ദവാഹ സമസ്ത സുഖിനോ ഭവന്തു ഇപ്പൊ വേണമെങ്കിൽ പറയാല്ലേ ഇപ്പൊ പറഞ്ഞൂടെ ഇപ്പൊ by the people for the people and of the people B U Y of the people for the people for U R and of the people O F F അങ്ങനെ വേണമെങ്കിൽ പറയാം പക്ഷെ ഇപ്പോഴും നമ്മൾ പറഞ്ഞിട്ടില്ല ഹൈന്ദവാഹ സമസ്ത ഭവന്തു ഇപ്പോഴും നമ്മൾ പറഞ്ഞിട്ടില്ല ഭാരതീയാഹ സമസ്ത ഭവന്തു നമ്മൾ ഇന്നും പറഞ്ഞത് സമസ്താസുഖിനോ ഭവന്തു എന്താ അപ്ലൈഡ് സ്പിരിച്വാലിറ്റി ഭാരതത്തിലെ അപ്ലൈഡ് സ്പിരിച്വാലിറ്റി ആ വാക്ക് മാറരുത് എന്താണ് അപ്ലൈഡ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അഹം ബ്രഹ്മാസ്മി ഞാൻ ഈശ്വര ചൈതന്യത്തിന്റെ ഭാഗം തത് ബ്രഹ്മാത്വമസി നീയും ഈശ്വര ചൈതന്യത്തിന്റെ ഭാഗം നമ്മൾ രണ്ടും ഒരേ ചൈതന്യത്തിന്റെ ഭാഗമാണെങ്കിൽ നിന്റെ വേദന എന്റെ വേദനയാണ് എന്റെ വേദന നിന്റെയും വേദനയാണ് അതുകൊണ്ട് നീ വേദനിക്കരുത് ഞാനും വേദനിക്കരുത് നീ സുഖമായിരിക്കണം ഞാനും സുഖമായിരിക്കണം അവനും സുഖമായിരിക്കണം അതിന് മൊത്തത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന വലിയ ഏതാണ് സർവേ ഭവന്തു സുഖിനഹ സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേ നല്ലൊരു പ്രാർത്ഥനയല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നു ഞാൻ എന്നുള്ളത് ഞങ്ങൾ എന്നായി മാറുമ്പോഴാണ് നമ്മൾ ബ്രാഹ്മണനാവുന്നത് പി ടി കുറേ ബ്രാഹ്മണരുടെ പൂണൂലൊക്കെ പൊട്ടിച്ച കഥ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാമെന്ന് ഞാൻ വിചാരിക്കട്ടെ തൽക്കാലം അദ്ദേഹം യുക്തിവാദിയ യുക്തിവാദി കുറേ ബ്രാഹ്മണരുടെ പൂണൂല് പൊട്ടിച്ചു അപ്പോഴാണ് ശ്രീനാരായണ ഗുരുദേവൻ ഇങ്ങനെ കുറേ ഈഴവരെ തന്ത്രവും മന്ത്രവും പഠിപ്പിച്ച് അമ്പലത്തിലെ പൂജാരികളാക്കി ഉയർത്തിക്കൊണ്ടിരുന്നത് തന്ത്രവും മന്ത്രവും പഠിപ്പിച്ച് ഇരുപത്തേഴ് ക്ഷേത്രങ്ങൾ ഗുരുദേവന്റെ കൈകൊണ്ടും പതിനാല് ക്ഷേത്രങ്ങൾ ശിഷ്യന്മാരെ കൊണ്ടും അങ്ങനെ ഒന്ന് ക്ഷേത്രങ്ങൾ ഗുരുദേവൻ നേരിട്ട് സ്ഥാപിച്ചപ്പോൾ അവിടെ പൂജയ്ക്ക് ഈഴവരെ ബ്രാഹ്മണ്യത്തിലേക്ക് ഉയർത്തി തന്ത്രിയായി സ്ഥാപിച്ചപ്പോൾ അല്ലെങ്കിൽ തന്ത്രിമാരായി അവർക്ക് ഉത്തരവാദിത്വം നൽകി കഴിഞ്ഞപ്പോഴാണ് വി ടി ഭട്ടതിരിപ്പാടിന് തോന്നിയത് ഞാൻ ബ്രാഹ്മണരെ അബ്രാഹ്മണരാക്കുകയല്ലായിരുന്നു വേണ്ടിയിരുന്നത് മറിച്ച് അബ്രാഹ്മണരെ ബ്രാഹ്മണനാക്കി ഉയർത്തുകയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ ചെയ്തതുപോലെ വേണ്ടിയിരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു ഭാരതീയ ആത്മീയതയാണ് ഞാൻ ഈശ്വര ചൈതന്യത്തിന്റെ ഭാഗം ഞാൻ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം ആ ലെവലിലാണ് നമ്മളുടെ ആത്മീയത ഉയരുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രദേശത്ത് വന്നപ്പോൾ പറയുകയുണ്ടായി കത്രീനയും റീത്തയും വിൽമയും ബീറ്റയും സ്റ്റാൻസയും അമേരിക്കയിൽ ആഞ്ഞടിച്ചപ്പോൾ ഗാൻഡഹാറില് അസാധാരണമായ കുലുക്കം ഉണ്ടായപ്പോൾ അതുപോലെ തന്നെ സുനാമി ജപ്പാനിലും മലേഷ്യയിലും ഇന്തോനേഷ്യയിലും ബർമ്മയിലും ആഞ്ഞടിച്ചപ്പോൾ ശ്രീലങ്കയിലും എല്ലാം ആഞ്ഞടിച്ചപ്പോൾ ഭാരതീയരാണ് സഹായിക്കാൻ മുമ്പോട്ട് വന്നത് കാരണം ലോക സമസ്ത ബാക്കിയുള്ള നിങ്ങൾക്കറിയാം എല്ലാവരുടെയും നന്മ അതാണ് നമ്മൾ ഇത് ലോക ജനതയ്ക്ക് മനസ്സിലായി അത് കാരണം ഇംഗ്ലീഷിലെ അമേരിക്കയിലെ പ്രൊഫസർമാർ പറയുന്നു we are going to change greed is good to green is good അർത്ഥം മനസ്സിലായി പണ്ട് പറഞ്ഞിരുന്നത് ഗ്രീഡ് ഈസ് ഗുഡ് ഗ്രീഡ് അത്യാർത്ഥി നല്ലതാണ് ഇപ്പൊ അത് മാറ്റി ഇപ്പൊ അവരെന്താ പറയുന്നത് ഗ്രീൻ ഈസ് ഗുഡ് നല്ല പച്ചപ്പ് മലപ്പുറത്തെ പച്ചയല്ല നല്ല പച്ചപ്പാണ് നല്ലത് അതായത് എക്കോ ഫ്രണ്ട്ലി ആണ് നല്ലത് we are going to change I to we we are going to change my factory to our factory we are going to change my business to our business we are going to change our earth to all our earth നമ്മൾ എല്ലാവരുടെയും ഭൂമി എന്ന് മാറ്റാൻ പോവാ we are going to see the earth as our mother ഭയങ്കര സന്തോഷം തോന്നി എന്താ അയം മാതാ പൃഥ്വി പുത്രോഹം പൃഥിവ്യ അയം പൃഥ്വി മാതാ ഈ ഭൂമി എന്റെ അമ്മയാണ് പുത്രോഹം പൃഥിവ്യ ഈ ഭൂമിയുടെ മകനാണ് ഞാൻ എന്ന സങ്കല്പത്തിലേക്ക് ലോകം മാറുന്നു ഒരസാധാരണ ആത്മീയത ലോകത്തെ ഗ്രസിക്കുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഞാൻ ഒന്നുകൂടി കൃത്യമായിട്ട് പറയാം കഴിഞ്ഞ ആയിരം ദിവസങ്ങളായിട്ട് ലോകം ഭാരതത്തിന്റെ ആത്മീയതയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒരായിരം ദിവസം കൂടി കഴിഞ്ഞാൽ ലോകം മൊത്തം ഭാരതമായി തീരുന്നൊരു തോന്നല് കഴിഞ്ഞ ഒരു മൂന്നാഴ്ച മൂന്ന് നാല് രാജ്യങ്ങളിലൂടെ കറങ്ങി വരാൻ ഒരു ഭാഗ്യം കിട്ടി അവിടെ എല്ലാം പോയപ്പോൾ അത്ഭുതം തോന്നി you from India yes from India you can go straight through the security no security check shoes ഊരണ്ട ബെൽറ്റ് ഊരണ്ട സോക്സ് ഊരണ്ട because you are an Indian you can go Heathrow വിമാനത്താവളത്തിലൂടെ നാല് പ്രാവശ്യം ഒരാഴ്ച പോകേണ്ടി വന്നു അവിടെ ഇന്ത്യക്കാരനും ഇന്ത്യൻ പാസ്പോർട്ട് കാണുമ്പോൾ അവർക്ക് നേരെ പോകാം പണ്ടാണെങ്കിൽ പറയും you Indian you Indian wait നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യാം യു ആർ നോൺ ആസ് പാക്കിസ്റ്റിയർ ഇന്ത്യക്കാരനെ അവർ അറിയപ്പെടുന്നത് പാക്കീസ് ഇപ്പൊ മാറി ഇപ്പൊ ഇന്ത്യക്കാരനെ അറിയപ്പെടുന്നത് ഇന്ത്യക്കാരന് തന്നെയാണ് നമ്മളുടെ ആത്മീയത ലോക ജനത രണ്ട് കയ്യിൽ നീട്ടി സ്വീകരിക്കുന്നു അതുപോലെ തന്നെ ഹോപ്കിൻസിന്റെ തിയറി ഓഫ് കാപ്രയുടെ തിയറി ഡോക്ടർ അമിത് ഗോസ്വാമിയുടെ തിയറി എറിക് ടീന്റെ തിയറി സിദ്ധാന്തങ്ങളുടെ പരമകാഷ്ടയിലെത്തുമ്പോൾ ആയിരക്കണക്കിന് അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാര് ഭാരതീയ ആത്മീയത കൊണ്ട് ഫിസിക്സിന്റെയും ബയോ കെമിസ്ട്രിയുടെയും ബയോടെക്നോളജിയുടെയും കെമിസ്ട്രിയുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന ഒരു കാലഘട്ടത്തിൽ എത്തിയിരിക്കുന്നു ഒരിക്കൽ കൂടി അവര് ഞാൻ പറയാം ആയിരക്കണക്കിന് അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാര് അവരവരുടെ വിഷയത്തിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഭാരതീയ ആത്മീയത ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്ന കാലഘട്ടത്തില് ആ ആത്മസംതൃപ്തിയോടുകൂടി ആത്മാഭിമാനത്തോടുകൂടി ഭാരതീയ ആത്മീയതയുടെ അഗാധ തലങ്ങളിലേക്ക് എത്തിച്ചെന്നാൽ നിങ്ങൾക്കറിയാം വി ആർ പ്രൗഡ് ഇന്ത്യൻസ് എന്ന് പറയാൻ ഇന്ന് ഗിരീഷ് കുമാർജിയുടെ പ്രഭാഷണം കേട്ടല്ലോ ഇല്ലേ ഞാൻ ആ നാലാമത്തെ കസേരയിൽ വെറുതെ ഇങ്ങനെ ഇരിക്കാം എനിക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള രോഗമുണ്ട് രോഗമാണ് ചികിത്സിക്കേണ്ട ആവശ്യമില്ലാത്ത രോഗമാണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഏതാണ്ട് ഇരുപത്താറ് ഇരുപത്തിയേഴ് അടി റേഡിയസിലുള്ള വ്യക്തികളുടെ മനസ്സിലെ ഫീലിംഗ് എങ്ങനെയാണെന്ന് അവിടെ നിന്നുകൊണ്ട് എനിക്ക് അറിയാൻ സാധിക്കും ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് ഇവിടെ അടുത്തൊരു സ്ഥലത്ത് കാക്കശ്ശേരി ചെന്ന് പ്രഭാഷണം നടത്തി ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും എനിക്ക് മുമ്പിൽ നിന്ന് ഒരു ഒരു വേവ്സും വരുന്നില്ല ഒറ്റ വേവ്സ് വരുന്നില്ല കഴിഞ്ഞ ആഴ്ചത്തെ കാര്യമാണ് പറയുന്നത് ഒറ്റ വേവ്സും വരുന്നില്ല അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇയാൾ ചോദിച്ചത് നിങ്ങളോടാണെന്നുള്ള അർത്ഥത്തിൽ ഞാൻ അവിടെ നിന്നുകൊണ്ട് എൻ്റെ വിഷയം മാറ്റി വിഷയം മാറ്റിയപ്പോ എല്ലാവരുടെയും മുഖത്ത് ഒരു സന്തോഷം എന്റെ അർത്ഥം ഇതാണ് ഇത്രയും നേരം പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു ചുക്കും മനസ്സിലായില്ല അതായിരുന്നു അർത്ഥം പക്ഷെ അതിവിടെ നിന്നുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ആൾക്കാരുടെ അടുത്ത് നിന്ന് വെയിസ് വരുന്നില്ല ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഗിരീഷ് കുമാർജിയുടെ ആ പ്രഭാഷണം അതിൽ നിങ്ങൾ ആസ്വദിച്ച രീതി സ്പീഡ് കൂടിപ്പോയിട്ടുണ്ടോ എന്നേ സംശയമുള്ളൂ പിന്നെ ഒരു തോന്നൽ എനിക്കുണ്ടായിരുന്നു ഈ പ്രഭാഷണം അദ്ദേഹത്തിന്റെ പ്രഭാഷണം തീർന്ന ഉടനെ ഇവരെ കൊണ്ടൊന്ന് പ്രഖ്യാപിപ്പിക്കണം നിങ്ങൾക്ക് സി ഡി ആവശ്യമുള്ളവര് മാടാനപ്പള്ളിയിലെ മോഹൻജിയെയോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ടാൽ ഇന്നത്തെ പ്രഭാഷണത്തിന്റെ മൊത്തം സി ഡി ഓഡിയോ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും അതൊരു മൂന്ന് പ്രാവശ്യം വായിച്ചാൽ ഉറപ്പാണ് അനന്തമോഹൻ സാറ് പറഞ്ഞത് മാതിരി നമ്മൾ നന്നാവും എന്നുള്ളത് അനന്തമോഹൻ സാർ പറഞ്ഞതുപോലെ നമ്മൾ നന്നാവും പഠിക്കാനുള്ള ആത്മീയത തന്ത്രശാസ്ത്രത്തിൽ എത്ര ഭംഗിയായിട്ടാണ് ഈ ജ്ഞാനേന്ദ്രിയത്തെയും കർമ്മേന്ദ്രിയത്തെയും മന്ത്രത്തെയും ഉപയോഗിച്ച് ഗിരീഷ്ജി പറഞ്ഞത് അത് കേട്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് ഞാൻ ഈ സ്റ്റേജിൽ കയറിയ വല്ല അബദ്ധാവുമോ എന്ന് കാരണം അത്ര ഗംഭീരായിട്ടാണ് പറഞ്ഞത് പിന്നെ ഒരു ധൈര്യത്തിൽ ഇപ്പൊ സ്റ്റേജിൽ കയറുന്നത് കുറെ സ്റ്റേജിൽ കയറിയത് കൊണ്ട് ഇപ്പൊ നല്ല തൊലിക്കട്ടിയുണ്ട് അതുകൊണ്ട് ഒരു ധൈര്യത്തിനകത്ത് കയറുകയാണ് ഇപ്പൊ എന്നിട്ട് ക്ലാസിഫൈ ചെയ്ത് പറയാം എത്ര ഗംഭീരായിട്ടുള്ള എക്സ്പ്ലനേഷൻ അത് തന്നത് ആ അത്രയും സമയം പോയത് അറിഞ്ഞില്ല ഒരു മണിക്കൂർ ഇരുപത്തഞ്ച് മിനിറ്റ് എല്ലാം കഴിഞ്ഞ് വാച്ചിലേക്ക് നോക്കിയപ്പോഴാണ് മനസ്സിലായത് എത്ര ഗംഭീരമാണ് ഇത് ഭാരതത്തിലെ ആത്മീയത ഈ ആത്മീയത ഉപയോഗിച്ചാണ് ഇന്ന് ആറ്റത്തിനകത്ത് ഇലക്ട്രോണുകൾ കറങ്ങുന്നതിനെ കുറിച്ച് വിവരിക്കുന്നത് ഭൂമിയുടെ കറക്കത്തെക്കുറിച്ചും സോളാർ സിസ്റ്റത്തിന്റെ പ്രത്യേക ഫിനോമിനെ കുറിച്ചും ഇന്ന് ലോകശാസ്ത്രം വിവരിക്കുന്നത് ഇതേ ആറ്റം ഉപയോഗിച്ചിട്ടാണ് ഇതേ തിയറി ഭാരതീയ ആത്മീയത ഉപയോഗിച്ചിട്ടാണ് സോഡിയവും ക്ലോറിനും കൂടുമ്പോൾ എന്തുകൊണ്ട് അത് പോയിസണസ് ആകുന്നില്ല എന്നുള്ളതിന് എക്സ്പ്ലനേഷൻ നൽകുന്നത് ഇന്ന് ഭാരതീയ ആത്മീയതയ്ക്ക് നൽകാൻ സാധിക്കാത്തതായിട്ടുള്ള ഉത്തരമില്ല രാത്രി വിടരുന്ന പുഷ്പങ്ങൾ എന്തുകൊണ്ട് വെളുത്തത് ഉത്തരം പറയാൻ സാധിക്കാം രാത്രി വിടരുന്ന പുഷ്പങ്ങൾക്ക് എന്തുകൊണ്ട് സുഗന്ധമുണ്ട് പകൽ വിടരുന്ന പുഷ്പങ്ങൾക്ക് എന്തുകൊണ്ട് സുഗന്ധമില്ല എങ്ങനെ പറയാൻ സാധിക്കും കാട്ടിൽ എന്തുകൊണ്ട് പുലിയെയും സിംഹത്തെയും അതുപോലെ തന്നെ കഴുതപ്പുലിയെയും എല്ലാം കാട്ടിൽ വിട്ടു ഈ നാട്ടിൽ എന്തുകൊണ്ട് പശുവിനെയും ആടിനെയും കോടിയെ കോഴിയെയും വിട്ടു നല്ല മൈൽഡ് ജന്തുക്കളെ കരയിലും ഇവിടെയും ഫെറോഷ്യസ് ജന്തുക്കളെ ഈ കാട്ടില് എന്തുകൊണ്ടാണ് ദൈവം നിശ്ചയിച്ച് അങ്ങനെ വിട്ടത് ഇതിന് എന്താ ഉത്തരം പറയാം ഉത്തരം പറയണമെങ്കിൽ ബുദ്ധിമുട്ടാ അതാ ആൻഡമാൻ നിക്കോബാർ ഐലൻഡില് ആടുകളുണ്ട് ആ ആടുകൾക്ക് അര ബക്കറ്റ് വെള്ളം ഇവിടുത്തെ പൈപ്പിലെ കൊടുത്താൽ അഞ്ചു മിനിറ്റിനകം ചത്തുപോകും അതിന് ഉപ്പ് വെള്ളം കുടിക്കാനേ സാധിക്കുള്ളൂ അതിന് ഉപ്പ് വെള്ളം കൊടുത്തേ അതിന് ശീലമുള്ളൂ അപ്പൊ ഉപ്പ് വെള്ളം മാറ്റി നല്ല നല്ല വെള്ളം കൊടുത്താൽ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലെ ആടുകള് കൃഷ്ണ രാമ ഇല്ല അത്ര മനസ്സിലായില്ലേ അതായത് അതിനെ അതാക്കി മാറ്റിയ ചൈതന്യം ഏത് എന്നൊരു സുവോളജിസ്റ്റിനോട് ചോദിക്കാം സുവോളജി പ്രൊഫസറോട് എന്തുകൊണ്ടാണ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലെ ആടുകൾക്ക് പച്ചവെള്ളം കുടിച്ചാൽ ചത്തുപോകാൻ കാരണമായത് ആ പ്രൊഫസർ എന്ത് പറയുന്നറിയോ കൃത്യമായിട്ട് ഉത്തരം പറയും മണിക്ക് എൻ്റെ ബസ് വരും എനിക്ക് പോകാനുള്ള സമയമായി നാലേ കാലിന് എൻ്റെ വീട്ടിലെത്തണം ഞാൻ ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ട് കാരണം ഇതിന് ഉത്തരം കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ അത് ബയോകെമിസ്ട്രിക്ക് എതിരാവും അപ്പൊ ഉത്തരം കൊടുക്കാൻ സാധിക്കുന്നത് കാര്യദേവേഷു സർവം പ്രകൃതി everything is the product of the nature പ്രകൃതിയുടെ ഉൽപ്പന്നങ്ങളാണ് അതനുസരിച്ച് പ്രകൃതി ഇതിനെല്ലാം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അത്ര ഗംഭീരായിട്ടാ നീയതയല്ലേ ഇരുന്നൂറ്റി എൺപത് ദിവസം കൊണ്ടാ നിങ്ങള് അമ്മയുടെ ഗർഭത്തിൽ ഇങ്ങനെയായി തീർന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എങ്ങനെയായിത്തീർന്നു ഒരു കടുകിന്റെ അത്രയോ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങളല്ല ഇപ്പൊ നിങ്ങൾ ഡിസ്ട്രിക്ട് കളക്ടറും എം എൽ എയും എം പിയും ഡിവൈഎസ്പിയും ഒക്കെയാണ് കുറച്ചു കാലം മുമ്പ് ഒരു കടുകിന്റെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് ഈ ഇരുന്നൂറ്റി എൺപത് ദിവസം കൊണ്ട് മൂക്ക് താഴെ ചെവി ഇങ്ങനെ പല്ല് മുപ്പത്തിരണ്ടെണ്ണം തലയിൽ മുടി മൂക്കിന്റെ താഴെ ആണുങ്ങൾക്ക് മീശ പെണ്ണുങ്ങൾക്ക് മീശയില്ല എന്നിട്ട് നാക്കിനകത്ത് എല്ല് കൊടുത്തിട്ടില്ല ശരീരം ഇങ്ങനെയൊക്കെ ആക്കി കയ്യും കാലും ഒക്കെ ഇങ്ങനെ ആക്കി നമ്മളെ ഈ ഭൂമിയിൽ അവതരിപ്പിച്ചപ്പോൾ നമ്മളെ ഡിസൈൻ ചെയ്ത താര് ചിന്തിച്ചിട്ടുണ്ടോ എങ്ങാനും ഈ മൂക്ക് തിരിച്ചായിരുന്നു തക്കട മാസത്തിൽ റോഡ് കിടക്കണം മഴ പെയ്തു എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു ഈ ഇങ്ങനെ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു ഇല്ലേ ഇതെങ്ങാനും തിരിച്ചായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക തിരിച്ചായില്ല എന്താ കാരണം നല്ലൊരു നോബൽ സമ്മാനം വാങ്ങിച്ച് പ്രൊഫസറോട് ചോദിക്കാം എന്തുകൊണ്ട് മൂക്ക് താഴേക്ക് വന്നു